ആരാധ്യരായ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന ശിലകളായ വേദങ്ങളെക്കുറിച്ചുള്ള പഠന ക്ലാസ്സുകളാണ് നാം ഈ കാസറ്റുകളിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഋഗ്വേദത്തിൻ്റെ മഹത്വവും ഋഗ്വേദം രചിച്ച കാലത്തെ ചരിത്ര പശ്ചാത്തലവും വേദമന്ത്രങ്ങളുടെ ശ്രുതിയും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാന ഭണ്ഡാരത്തിൻ്റെ വിശകലനവും വൈദിക കാസറ്റിൽ Indian Institute of Scientific Heritage ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്കൾക്ക് സമർപ്പിക്കുകയുണ്ടായി ഋഗ്വേദത്തെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് യജുർവേദം യജുർവേദത്തിൽ ആത്മീയ തത്വങ്ങൾ മാത്രമല്ല ശുദ്ധശാസ്ത്രീയ തത്വങ്ങൾ അനവധി അടങ്ങിയിട്ടുണ്ട് മോഡേൺ സയൻറ്റിഫിക് കൺസെപ്റ്റ് ആത്മീയതയുടെ പിൻബലമില്ലാതെ വ്യക്തമായ ഭാഷയിൽ ഗണിതവും ലോഹതന്ത്രവും കാർഷിക വിജ്ഞാനവും യജുർവേദത്തിൻ്റെ വിവിധ അധ്യായങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഭാരതീയ ചിന്താധാരകളിൽ ശാസ്ത്രവും ആത്മീയതയും സമഗ്രമായി വർത്തിച്ചിരുന്നു എന്നുള്ളതിന് കൊട്ടേഷൻ ഉപയോഗിച്ച് പറയാൻ സാധിക്കുന്ന വേദമന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് യജുർവേദ മന്ത്രങ്ങളാണ് യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്ത് ഈ വസ്തുത വളരെ വളരെ വ്യക്തമാക്കുന്നുണ്ട് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്ന സൂചനകൾ പോലെ യജുർവേദത്തിൻ്റെ ഭാഗമായ ഈശാവാസ്യ ഉപനിഷത്തിലെ ഈ മന്ത്രം വിദ്യാം ച അവിദ്യാം ച എസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാമൃതമശ്നുതി സർവവിജ്ഞാനത്തെയും രണ്ട് ഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച യജുർവേദത്തിൻ്റെ അവസാന അധ്യായത്തിൽ ആത്മീയ വിദ്യ അതുപോലെ തന്നെ ശാസ്ത്രവും സാങ്കേതിക വിഷയങ്ങളും അടങ്ങുന്ന അവിദ്യ വിദ്യാം ച അവിദ്യാം ച വേദ ഉഭയം സഹ രണ്ട് തരത്തിലുള്ള വേദങ്ങൾ രണ്ട് തരത്തിലുള്ള അറിവുകളാണുള്ളത് അതിൽ ആത്മീയ വിദ്യ ഉപയോഗിച്ച് അമരത്വത്തിലേക്കുള്ള ബന്ധാവ് വെട്ടിത്തുറക്കുക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജീവിതത്തിലെ സുഖാനുഭൂതികൾക്ക് ആവശ്യമായ ഭൗതിക സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഈശാവാസ്യ ഉപനിഷത്തിലെ അടുത്ത വരി അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസത്തെ തതോ ഭൂയ ഇവതേ തമോ യ ഉവിദ്യായാം രതാഹ ആരാണോ ശാസ്ത്രം മാത്രമാണ് പരമമായ സത്യമായിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നത് ലോക ജനതയുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ആധുനിക ശാസ്ത്രം മാത്രമാണെന്ന് വിചാരിക്കുന്നത് ആരാണോ അദ്ദേഹം അല്ലെങ്കിൽ അവർ അന്ധം തമപ്രവിശന്തി കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കപ്പെടുകയാണ് തതോ ഭൂയ ഇവതേതമോ യൗവിദ്യായാം രതാഹ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ആത്മീയ വിദ്യയിലൂടെ മാനവരാശിയുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും അതേ സ്ഥാനത്ത് വിദ്യയും അവിദ്യയും ആത്മീയ വിദ്യയും ഭൗതിക വിദ്യയും ഒരുമിച്ച് ചേർന്ന് അമരത്വത്തിലേക്കും സുഖാനുഭൂതിയിലേക്കുമുള്ള ജീവിത പന്താവിന് ആഹ്വാനം ചെയ്ത യജുർവേദത്തിൻ്റെ അവസാന ഭാഗമായ ഈശാവാസ്യ ഉപനിഷത്തിലെ ഈ സന്ദേശം തന്നെയാണ് യജുർവേദത്തിന് നൽകാനുള്ളത് ഈ യജുർവേദത്തിന് നൂറ് ശാഖകളുണ്ടെന്ന് പറയപ്പെടുന്നു യജുർവേദം ഒരു പുസ്തകമാണെന്നും വേദവ്യാസൻ ഒരു പുസ്തകത്തെ സൃഷ്ടിച്ചു എന്നും നാം പലരും ധരിച്ചിട്ടുണ്ട് വസ്തുത ഭാഗികമായി ശരിയാണ് വേദത്തെ നാലായി പകുത്ത കൃഷ്ണദ്വൈവായനൻ എന്ന വേദവ്യാസൻ യജുർവേദത്തെ വൈശംബായനൻ എന്ന മഹർഷിക്ക് നൽകിയത്രേ വൈശംബായനൻ ആ വേദം വീണ്ടും പഠിച്ച് അത് വികസിപ്പിച്ച് ചൈതന്യവത്താക്കാൻ ഒൻപത് ശിഷ്യന്മാർക്ക് നൽകി ഈ ഒൻപത് ശിഷ്യന്മാർ ഒൻപത് യജുർവേദ ശാഖയെ വീണ്ടും വികസിപ്പിച്ച് എഴുതുകയുണ്ടായി ആലംബി ശാഖ കലിംഗ ശാഖ കമല ഋചാവ ആരുണി താണ്ഡ്യ ശ്യാമായന കഠ അല്ലെങ്കിൽ കാടക കലാപി ശാഖകളാണ് വൈശമ്പായനൻ്റെ ശിഷ്യന്മാരായ ഋഷിവര്യന്മാർ യജുർവേദം എന്ന ഒരു പുസ്തകത്തിൽ നിന്ന് വികസിപ്പിച്ച് സൃഷ്ടിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ശാഖയായ കാടകശാഖ അഥവാ ഘടശാഖയെ വീണ്ടും പതിനൊന്ന് ശാഖകളാക്കി വളർത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കാലാപി ശാഖയെയും താണ്ഡ്യ വീണ്ടും വീണ്ടും വളർത്തി ഓരോ റിസൻഷൻസ് അഥവാ ഉപശാഖകളാക്കി വികസിപ്പിച്ചെടുത്ത് ഇപ്രകാരം യജുർവേദത്തിന് നൂറ് ശാഖകളുണ്ടായി യജുർവേദം എന്ന ഒരു ഗ്രന്ഥം വേദവ്യാസനിൽ നിന്ന് സ്വീകരിച്ച വൈശമ്പായനൻ അത് ശിഷ്യന്മാരിലൂടെ വളർത്തി വികസിപ്പിച്ച് ഒരു വൃക്ഷമാക്കി മാറ്റിയതുപോലെ ശാഖോപശാഖകളുള്ള യജുർവേദ വൃക്ഷത്തെ സൃഷ്ടിച്ചതുകൊണ്ട് യജുർവേദ ഗ്രന്ഥങ്ങളെയെല്ലാം ചേർത്ത് യജുർവേദ വൃക്ഷം എന്ന് പറയാറുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ശാഖയെ വേർതിരിച്ചറിയുക അസാധ്യമായതിനാൽ യജുർവേദത്തെ രണ്ട് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദത്തിൽ മന്ത്രങ്ങൾ പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലുമുണ്ട് പദ്യരൂപത്തിലും ഗദ്യരൂപത്തിൽ മന്ത്രങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് കൃഷ്ണയജുർവേദം എന്നറിയപ്പെടുന്നത് അതേ സ്ഥാനത്ത് ശുക്ലയജുർവേദമാകട്ടെ നാൽപ്പത് അധ്യായങ്ങളിലും പൂർണ്ണമായും പദ്യമന്ത്രങ്ങളാണുള്ളത് ഇംഗ്ലീഷിൽ കൃഷ്ണ യജുർവേദത്തെ ബ്ലാക്ക് യജുർവേദം എന്നും ശുക്ല യജുർവേദത്തെ വൈറ്റ് യജുർവേദം എന്നും പറയാറുണ്ട് യജുർവേദത്തിൽ ബ്ലാക്ക് ആയിട്ടും വൈറ്റ് ആയിട്ടും ഒന്നുമില്ല ഏത് യജുർവേദ ഗ്രന്ഥം എടുത്തു നോക്കിയാലും വെളുത്ത പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുക മാത്രമാണ് ചെയ്തത് കൃഷ്ണ യജുർവേദത്തിന് ബ്ലാക്ക് എന്നും ശുക്ല യജുർവേദത്തിന് വൈറ്റ് എന്നും ട്രാൻസ്ലേഷൻ ശരിയല്ല ഇംഗ്ലീഷുകാർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും അവർ അപ്രകാരം ചെയ്തത് കൃഷ്ണ യജുർവേദത്തിലെ പ്രധാനപ്പെട്ട ശാഖകൾ എന്ന് പറയുന്നത് മൈത്രായണി സംഹിത തൈത്തിരീയ സംഹിത കാടസംഹിത ഇവയാണ് ഇന്ന് ലഭ്യമായിട്ടുള്ള കൃഷ്ണ യജുർവേദ ഗ്രന്ഥങ്ങൾ ഇവയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പദ്യഭാഗങ്ങളും ഗദ്യഭാഗങ്ങളുമുണ്ട് പദ്യഭാഗങ്ങൾക്കും ഗദ്യഭാഗങ്ങൾക്കും വൈദികമായ ശ്രുതിയുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ ശുക്ല യജുർവേദത്തിൽ പദ്യങ്ങൾ മാത്രമുള്ള രണ്ട് റിസൻഷൻസ് അഥവാ ശാഖകളാണുള്ളത് ഒന്ന് വാചസനേയി മാധ്യന്തീന സംഹിതയും രണ്ടാമത്തേത് കാൺവ സംഹിതയും രണ്ട് ഗ്രന്ഥങ്ങളും ഇന്ന് ലഭ്യമാണ് ശുക്ലയജുർവേദത്തിൽ നാൽപ്പത് അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവയെല്ലാം തന്നെ പ്രത്യേക യാഗക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് ഋഗ്വേദത്തിൻ്റെ മന്ത്രക്രമീകരണം നോക്കുകയാണെങ്കിൽ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാർ ഓരോ പ്രകൃതിയിലെയും പ്രപഞ്ചത്തെയും പ്രതിഭാസങ്ങൾ അനസ്യൂതം എഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ അവർ കണ്ട ആ മന്ത്രങ്ങൾ അവർ ദർശിച്ച പ്രപഞ്ച പ്രതിഭാസത്തെ അവരുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ പദ്യങ്ങളും പദ്യവിവരണങ്ങളും സ്തുതികളുമായി എഴുതിയിരിക്കുന്ന ആ മന്ത്രങ്ങളെ കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ ഋഗ്വേദത്തിൽ ക്രമീകരിച്ചപ്പോൾ അതിന് പ്രത്യേകം ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല എന്നാൽ യജുർവേദത്തിൽ അത് കൃഷ്ണ ശുക്ലയജുർവേദമായാലും നാൽപ്പത് അധ്യായങ്ങളിലൂടെ ശുക്ലയജുർവേദത്തിൽ രചിച്ചിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ഓരോ യാഗത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ മന്ത്രക്രമീകരണങ്ങൾ യജുർവേദത്തിൽ കൂടുതൽ സ്പഷ്ടമായി ചേർത്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം കൃഷ്ണ യജുർവേദത്തിലെ അതിപ്രധാനമായ തൈത്തരീയ സംഹിത ഏഴ് കാണ്ഡങ്ങൾ അടങ്ങുന്നതാണ് ഇവയും ശുക്ല യജുർവേദത്തിലെ മാധ്യന്തീന കാൺവ സംഹിതകൾ പോലെ യാഗക്രമത്തിലാണ് തൈത്തരീയ സംഹിതയിലും ഗദ്യമന്ത്രങ്ങളും പദ്യമന്ത്രങ്ങളും രചിച്ചിരിക്കുന്നത് യജുർവേദ മന്ത്രത്തിൽ ഏതാണ്ട് പകുതിയോളം മന്ത്രങ്ങൾ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ചില വരികളുടെയും വ്യത്യാസങ്ങൾ വരുത്തി ഋഗ്വേദത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നതാണ് ഋഗ്വേദത്തിൻ്റെ അടിസ്ഥാന മന്ത്രങ്ങളിൽ പലതും തന്നെ യജുർവേദത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും കൃഷ്ണ യജുർവേദത്തിലും ശുക്ല യജുർവേദത്തിലും ഋഗ്വേദ മന്ത്രങ്ങൾ ധാരാളമായിട്ടുണ്ട് ഒരു പക്ഷേ ആ മന്ത്രങ്ങൾ മുഴുവനും ചൊല്ലുമ്പോൾ അതിനിടയ്ക്ക് അനവധി വരികൾ യജുർവേദത്തിൻ്റെ സ്വതസിദ്ധമായ മന്ത്രങ്ങൾ കാണാനും നമുക്ക് സാധിക്കും ഇപ്രകാരം ഋഗ്വേദവും യജുർവേദവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം സ്മരിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ യജുർവേദത്തിൻ്റെ ഭാഗമായി വർത്തിക്കുന്നു ചില ഉദാഹരണങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കാം അരത്തമെറ്റിക് പ്രോഗ്രഷൻ ആദ്യമായി ലോകത്തിൽ രചിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് യജുർവേദ ഗ്രന്ഥമാണ് ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമ നവചമ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ എന്ന ശ്രീരുദ്ര മന്ത്രത്തിലൂടെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിനഞ്ച് എന്നീ നമ്പർ മുപ്പത്തിമൂന്ന് ത്രയോത്രകം ഷഷ്ടമേ എന്ന മുപ്പത്തിമൂന്ന് വരെയും അരത്തമെറ്റിക് പ്രോഗ്രഷൻ ക്രമത്തിൽ പറഞ്ഞ് വാജശ്ച പ്രസവശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വ്യശ്നിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച എന്നു പറയുന്ന അവസാന സംഖ്യ വരെ ഒന്നിൽ നിന്ന് തുടങ്ങി പറയുന്ന ഗണിതശാസ്ത്രം വിവരിക്കുന്ന ആദ്യത്തെ ലോകത്തിലെ ഗ്രന്ഥം തന്നെ യജുർവേദമാണ് അതുപോലെ തന്നെ ജോമട്രിക് പ്രോഗ്രഷനും വളരെ വ്യക്തമായ ഭാഷയിൽ യജുർവേദത്തിൽ പറയുന്നുണ്ട് ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ചായുധം ച അയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ച ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം എന്നീ ക്രമത്തിൽ കോടിക്കണക്കിന് സംഖ്യ വരെ ജോമട്രിക് പ്രോഗ്രഷനിലൂടെ എഴുതിയിരിക്കുന്ന യജുർവേദ മന്ത്രത്തിൽ ten raise to zero ten raise to one ten raise to two ten raise to three ten raise to four ten raise to five എന്നീ ക്രമത്തിലുള്ള ജോമട്രിക് പ്രോഗ്രഷനും നമുക്ക് കാണുവാൻ സാധിക്കും ഗണിതത്തെ ഒരു അനുവാകത്തിൽ ഒരു അധ്യായത്തിൻ്റെ ഭാഗത്തിൽ ഗണിതത്തെ മാത്രം ചേർത്തിരിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥമാണ് യജുർവേദം എന്ന് പറയുമ്പോഴാണ് ശാസ്ത്രവും ആത്മീയതയും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കാനുള്ള ആവശ്യകതയെ ഈശാവാസ്യ ഉപനിഷത്തിലൂടെ ഉപദേശിപ്പിച്ച് നൽകിയ അതേ ചിന്താധാര യജുർവേദം എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്രകാരം തന്നെ സീസം ചമേ ശ്യാമം ചമേ ത്രപുശ്ചമേ ഈയവും അതുപോലെ തന്നെ ഇരുമ്പും ടിന്നും ലെഡും കോപ്പറും ചെമ്പുമെല്ലാം വിവരിച്ചിരിക്കുന്ന ലോഹതന്ത്ര വരികൾ യജുർവേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വരികൾ യജുർവേദത്തിൽ വിവരിക്കുമ്പോൾ ലോകശാസ്ത്ര രംഗത്ത് അത്യുജ്വലമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് യജുർവേദം ചെയ്യുന്നത് ലെഡും ടിന്നും നാഗവും ഈയവും അതുപോലെ തന്നെ ഇരുമ്പും ചെമ്പുമെല്ലാം ബി സി അഞ്ഞൂറിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്കാണ് നിഷ്കർഷണം ചെയ്ത് അതിൻ്റെ ആസ്തിത്വം മനസ്സിലാക്കിയത് എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ബി സി മൂവായിരത്തി അഞ്ഞൂറിൽ ഈ ലോഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഈ വരികൾ ലോഹതന്ത്രത്തിൽ ഭാരതത്തിൻ്റെ പുരാതന ഭാരതത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നവയാണ് അതുപോലെ തന്നെ കാർഷിക ശാസ്ത്രജ്ഞന്മാരിൽ അതിപ്രഗത്ഭരായവർ പറയാറുണ്ട് ഗോതമ്പും അരിയും യവവും ഉഴുന്നുമെല്ലാം ആഫ്രിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഭാരതത്തിലേക്ക് വന്നതാണെന്ന് ഭാരതീയർ പോലും ആർട്ടിക് ഓഷ്യനിൽ നിന്ന് വന്നവരാണെന്ന് ചരിത്രകാരന്മാർ പറയിപ്പിക്കാൻ പാകത്തിന് ഇംഗ്ലീഷുകാർ ചരിത്രത്തെ മാറ്റിമറിച്ചെഴുതിയപ്പോൾ ഭാരതീയരെ അത് കണ്ണുമടച്ചു സ്വീകരിച്ചു അതുപോലെ തന്നെയാണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളവും ഭാരതീയരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അരിയും ഗോതമ്പും യവവും ഉഴുന്നുമെല്ലാം പുറത്തുനിന്ന് നിങ്ങളെപ്പോലെ തന്നെ വന്നവരായതുകൊണ്ട് ഇതൊന്നും നിങ്ങളുടേതല്ല എന്ന് പറയാൻ പാകത്തിന് നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയത് അവരാണ് അതേ സ്ഥാനത്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപെഴുതിയ യജുർവേദത്തിൽ ഈ വരികൾ എങ്ങനെ പറയുന്നു എന്ന് നോക്കുക ഓരോ തരത്തിലുള്ള ധാന്യങ്ങൾ ഉഴുന്നും അരിയും എള്ളും യവവും ഉലുവയും എല്ലാം വിവരിച്ചിരിക്കുന്ന മസൂർദാള് വരെ വിവരിച്ചിരിക്കുന്ന യജുർവേദ മന്ത്രത്തിൽ ഈ പരിപ്പിലും ധാന്യങ്ങളിലുമുള്ള ജീവചൈതന്യത്തെ രണ്ട് കയ്യും കൂപ്പി തൊഴുക മാത്രമല്ല അവർ ചെയ്തത് ആ വരിയിലൂടെ ഇവിടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഇവയെല്ലാം നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് in the field of agricultural how far the Indians could go in not less than five thousand years back എന്ന് മനസ്സിലാക്കുന്നതിന് ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഭാരതീയ ശാസ്ത്ര പൈതൃകത്തിൻ്റെ തുടക്കം കുറിക്കുന്ന യജുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യജുർവേദത്തിൻ്റെ യഥാർത്ഥ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ശാസ്ത്രീയ വിഷയങ്ങൾ മാത്രമല്ല സാമൂഹിക വിഷയങ്ങളും വ്യക്തമായ ഭാഷയിൽ യജുർവേദത്തിൽ എഴുതിയിട്ടുണ്ട് നമോ എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമസ്കാരം സഭാപതിക്ക് നമസ്കാരം നിൽക്കുന്നവന് നമസ്കാരം അതുപോലെ തന്നെ നടക്കുന്നവന് നമസ്കാരം ഒരു സഭയുടെ രൂപരേഖ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നും ഒരു സഭയ്ക്ക് ചെയർമാൻ അഥവാ അധ്യക്ഷൻ ഉണ്ടായിരുന്നു എന്നും തെളിയിക്കുന്നതാണ് ഈ വരികള് നമ അശ്വഭ്യ അശ്വപതിഭ്യശ്ച ഓന ഓനമ അതുപോലെ തന്നെ അശ്വത്തിനും അശ്വത്തിന്റെ മുകളിലുള്ള സേനാനിക്കും നമസ്കാരം പറയാറുണ്ട് നമ സേനാഭ്യ സേനാനിഭ്യ സേനയ്ക്കും സേനയുടെ നേതാവിനും നമസ്കാരം പറഞ്ഞിരുന്നു നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യ മുക്കുവന് നമസ്കാരം പറഞ്ഞിരുന്നു വേടന് നമസ്കാരം പറഞ്ഞിരുന്നു ബ്രാഹ്മണ മേധാവിത്വം കുടികൊണ്ടിരുന്ന ഭാരതത്തിൽ ഒരു മുക്കുവനും വേടനും നമസ്കാരം പറയാൻ പാകത്തിന് വേദം ഉയർന്നിരുന്നു എങ്കിൽ വൈദിക പണ്ഡിതർ ഉയർന്നിരുന്നു എങ്കിൽ ബ്രഹ്മജ്ഞാനമടങ്ങുന്ന വേദം സമദൃഷ്ടി എന്നും നിലനിർത്തിയിരുന്നു എന്നുള്ള സൂചിപ്പിക്കുന്നതാണ് ഈ മുക്കുവനും വേടനും നമസ്കാരം കൊടുക്കാനുള്ള അവകാശം യജുർവേദം സ്വയം ഏറ്റെടുത്തത് ഇപ്രകാരം നോക്കുമ്പോൾ സാമൂഹികവും ശാസ്ത്രീയവുമായ വിഷയങ്ങൾ നിറഞ്ഞിരിക്കുന്ന യജുർവേദം പഠിക്കാൻ സാധിക്കുന്നത് അത്യഘാതമായ വിഷയങ്ങളുടെ ഒരു സാഗരമായതുകൊണ്ട് തന്നെയാണ് യജുർവേദത്തിന് ഇനിയും പ്രത്യേകതകളുണ്ട് യജുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഹ്മണം എന്ന് പറയുന്നത് ശതപഥ ബ്രാഹ്മണമാണ് നൂറ് അധ്യായങ്ങൾ കൊണ്ടാണ് ഇത് ശതപഥം എന്നറിയപ്പെടുന്നത് ഈ നൂറ് അധ്യായങ്ങളിലും അടങ്ങിയിരിക്കുന്ന വിവരണങ്ങൾ അത്യുത്കൃഷ്ടങ്ങളാണ് നാം പലരും അറിയുന്ന ഭാരതത്തിൻ്റെ ചരിത്രം ഭരതന്റെ ചരിത്രം ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും ചരിത്രം വിശ്വാമിത്രൻ്റെയും അതുപോലെ അയ്യായിരവും ആറായിരവും ഏഴായിരവും എണ്ണായിരവും വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഓരോ രാജാക്കന്മാരുടെയും രാജ്യപ്രതിനിധികളുടെയും ഋഷിവര്യന്മാരുടെയും ചരിത്രം ചരിത്രത്തിൻ്റെ അതേ ദൃഷ്ടികോണിലൂടെ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും അതിപുരാതന ഗ്രന്ഥം ഭാരതത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശതപഥ ബ്രാഹ്മണമാണ് വ്യക്തമായ ഭാഷയിൽ ക്രോണോളജിക്കൽ ഓർഡറോടുകൂടി വസ്തുതാപരമായി എക്സാജറേഷൻ ഇല്ലാതെ ആവശ്യത്തിൽ കവിഞ്ഞ് ആത്മീയത ചേർക്കാതെ എഴുതിയിരിക്കുന്ന ശതപഥ ബ്രാഹ്മണത്തിൽ നിന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്ന സർവ രാജവംശത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിൽ നിലനിന്നിരുന്ന രാജവംശത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു ശതപഥ ബ്രാഹ്മണത്തിന്റെ കാലഘട്ടം തന്നെ ബി സി രണ്ടായിരത്തി അഞ്ഞൂറിനും ബി സി മൂവായിരത്തിനും അപ്പുറത്താണ് ബി സി ആയിരത്തഞ്ഞൂറിലാണ് ആര്യന്മാർ ഭാരതത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഇംഗ്ലീഷുകാരുടെ കണ്ടുപിടുത്തം ആവർത്തിക്കുന്ന ഭാരതത്തിലെ പുരോഗമനവാദികളുടെ മുമ്പിൽ ഈ ശതപഥ ബ്രാഹ്മണ പുസ്തകമൊന്ന് വായിക്കുവാൻ ഇടവരികയാണെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഏതാനും വരികൾ അറിയാമെങ്കിൽ പോലും അവർക്ക് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ അർത്ഥം മനസ്സിലാവും ഭാരതീയ ചരിത്രബോധത്തെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യം എത്രയാണെന്ന് അളക്കുവാനും അവർക്ക് സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്രാഹ്മണമാണ് യജുർവേദത്തിൻ്റെതായ തൈത്തരീയ ബ്രാഹ്മണം തൈത്തരീയ ബ്രാഹ്മണം കൃഷ്ണ യജുർവേദത്തിൻ്റെ തൈത്തരീയ ശാഖയുടെ ഭാഗമായി വർത്തിക്കുന്നു വെറും ഗദ്യഭാഗമായിട്ടല്ല പദ്യത്തോട് ചേർന്നിരിക്കുന്ന ഗദ്യഭാഗമായിട്ട് തൈത്തരീയ ബ്രാഹ്മണം വിവരിക്കുമ്പോൾ അനവധി അനവധി യജ്ഞങ്ങളും ആ യജ്ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള സാമൂഹിക പശ്ചാത്തലവും അതിനാവശ്യമായിട്ടുള്ള ഗണിതത്തിൻ്റെ പൈതൃകവും ചേർന്നതാണ് തൈത്തരീയ ബ്രാഹ്മണം ഇപ്രകാരം തന്നെ മൈത്രായണീയ ഉപനിഷത്തും മൈത്രേയീ ഉപനിഷത്തും ചേർന്നിരിക്കുന്ന യജുർവേദത്തിൻ്റെ മൂന്നാമത്തെ ബ്രാഹ്മണമാണ് മൈത്രായണീയ ബ്രാഹ്മണം അതുപോലെ തന്നെ യജുർവേദത്തിന് ഒരാരണ്യകവുമുണ്ട് മൈത്രായണീയ ആരണ്യകം യജുർവേദം പഠിക്കുവാൻ ഇറങ്ങുന്ന വ്യക്തികൾക്ക് യജുർവേദം പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ എത്ര മനുഷ്യായുസ് വേണമെന്ന് ചിന്തിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേദങ്ങൾ പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ചും യജുർവേദം പഠിക്കണമെങ്കിൽ പദപാഠവും മാലാപാഠവും ശിഖാപാഠവും ജഡാപാഠവും ചേർന്ന് പാഠക്രമങ്ങളിലൂടെ പദങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും ചേർത്ത് പഠിക്കുന്ന രീതിയാണ് അതിപുരാതന കാലം മുതൽക്ക് ഭാരതത്തിൽ നിലനിന്നിരുന്നത് ഒരേ ക്രമം ആ സേതു ഹിമാചലം ഭാരതത്തിൽ നിലനിന്നിരുന്നത് കൊണ്ട് യജുർവേദികളായ പണ്ഡിതന്മാര് അത് കാശ്മീരിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും കേരളത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ഗുജറാത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും പൂർവ്വഭാഗത്തെ ത്രിപുരയിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പോലും അറിയപ്പെടാത്തവരാണെങ്കിലും അവർ ഒരേ സ്റ്റേജിൽ വന്ന് യജുർവേദം ചൊല്ലുകയാണെങ്കിൽ അത് ഒരേ ക്രമത്തിലായിരിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് അത്യധികം അത്ഭുതകരമായ ഒരു പ്രതിഭാസം വേദപഠനത്തിൽ നിലനിന്നിരുന്നതിൻ്റെ പ്രത്യക്ഷാനുഭവം നമുക്കുണ്ടാകുന്നത് എല്ലാവരും ഒരേ ക്രമത്തിൽ വേദം ചൊല്ലുന്നു ആ വേദം പഠിക്കുക എന്നുള്ളത് അത്രയും കൂടി ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്നും വേദം അണുവിട വ്യത്യാസമില്ലാതെ അക്ഷരങ്ങൾക്കും പദങ്ങൾക്കും വ്യത്യാസമില്ലാതെ അനുവദനീയമായ വ്യത്യാസങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് അർത്ഥവും സാരവും ഉപദേശവും സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് യജുർവേദം ഇന്നും നിലനിൽക്കുന്നത് യജുർവേദത്തില് രണ്ട് ശാഖകളിൽ ഒരു ശാഖയായ കൃഷ്ണ യജുർവേദത്തിന് മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കളുണ്ട് ഓർക്കുക ഈ മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കൾക്കും ഒരേ ശാന്തി മന്ത്രം ചൊല്ലി യജുർവേദത്തിൻ്റെ സന്ദേശം എന്താണോ ആ സന്ദേശം തത്വസംഹിതയിലൂടെ ഫിലോസഫിക്കൽ അപ്രോച്ച് ചേർത്ത് വിവരിക്കുന്നതാണ് കൃഷ്ണ യജുർവേദത്തിൻ്റെ മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കൾ അപ്രകാരം തന്നെ ശുക്ല യജുർവേദത്തിന് പത്തൊൻപത് ഉപനിഷത്തുക്കളാണുള്ളത് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന ആദ്യത്തെ ഉപനിഷത്ത് വേദാന്തർഗതമായ ഉപനിഷത്താണ് ഈ വേദാന്തർഗതമായ ഈശാവാസ്യ ഉപനിഷത്ത് സർവവേദത്തിൻ്റെയും ചൈതന്യത്തെ വിവരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രാധാന്യത്തിൻ്റെ ക്രമത്തിൽ ഒന്നു മുതൽക്ക് നൂറ്റിയെട്ട് വരെയും ഉപനിഷത്തുക്കൾ ക്രമീകരിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉപനിഷത്ത് ഈശാവാസ്യ ഉപനിഷത്താണ് ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാമാകൃത കസ്യ സിദ്ധനം അത്യന്താധുനികമായ ഫിസിക്സ് പറയുന്നത് the entropy of a system is constant energy is existing everywhere either as kinetic energy potential energy magnetic energy electrochemical energy electrical energy heat energy light energy and sound energy അതുപോലെയുള്ള ഈ ഊർജം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നു എങ്കിൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അതേ ബ്രഹ്മചൈതന്യം യക്ഷുഷാം പശ്യതി ഏന ചക്ഷുംഷി പശ്യതി കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഊർജം കണ്ണിനെ കാണിപ്പിക്കുന്ന ഊർജം ഏതാണോ ആ ഊർജം കൊണ്ട് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നു എന്ന് വിവരിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ വരിയായ ഈശാവാസ്യമിതം സർവം എന്ന സന്ദേശം തന്നെ യജുർവേദത്തിൻ്റെ സന്ദേശമാണ് ആ സന്ദേശം തന്നെയാണ് അത്യന്താധുനിക ശാസ്ത്രവും വിവരിക്കുന്നത് there exist four fundamental forces of which the four could be reduced into three എന്ന് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അബ്ദുൽ സലാം തെളിയിക്കുകയുണ്ടായി കുറെ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ രണ്ടായിരത്തി പത്താകുമ്പോൾ ഫണ്ടമെന്റൽ ഫോഴ്സുകളായ സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഒന്നായി തീർന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് പോലെ ഏകം സദ്വിപ്രാ ബഹുതാവതന്തി ഒന്നായ അതിനെ പലരും പല രീതിയിൽ കാണുന്നു എന്ന് എപ്രകാരമാണോ വേദമന്ത്രങ്ങൾ ഉദ്ഘോഷിച്ചത് അതേ വേദമന്ത്രങ്ങളുടെ സന്ദേശം അത്യന്താധുനിക ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതുപോലെ തന്നെ ഗണിതശാസ്ത്രവും വരെ സ്വീകരിച്ചിരിക്കുന്നത് ഭാരതീയ ചിന്താധാര ലോകത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് യജുർവേദ മന്ത്രങ്ങൾ പഠിക്കാനും യജുർവേദ മന്ത്രങ്ങളുടെ സന്ദേശങ്ങൾ അറിയുവാനും ഈ ലോകത്ത് ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ അതിൻ്റെ സന്ദേശത്തിൽ ഉത്കൃഷ്ടരായിട്ടുണ്ട് ഋഗ്വേദത്തിൽ പറഞ്ഞതുപോലെ അത്യുജ്വലങ്ങളായ മന്ത്രങ്ങൾ പലരും ചേർന്ന് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ വേവ്സ് തരംഗങ്ങൾ ആ തരംഗങ്ങളുടെ ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ വേവ് ലെങ്ത്തുമെല്ലാം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അതിഗംഭീരമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് അത്യന്താധുനിക ശാസ്ത്രം പരോക്ഷമായി അംഗീകരിച്ചിരിക്കുന്നത് സംഗീതത്തിൻ്റെയും മന്ത്രങ്ങളുടെയും തരംഗങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തിലും ശരീരത്തിലും മനഃശാസ്ത്രത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനം തന്നെയാണ് ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വേദപണ്ഡിതന്മാർ ഒരുമിച്ച് വേദം ചൊല്ലുന്നവരുടെ മുമ്പിൽ ഒന്ന് വന്നിരുന്ന് നോക്കുക നമസ്തേ രുദ്രമന്യ നമ നമസ്തേ അസ്തുധന്വനേ ബാഹുഭ്യാമുതേ നമ യാ ശിവതമാ ശിവം ബഭുവതേ എന്ന് പറഞ്ഞ് ഉദാത്തവും അനുദാത്തവും സുരിതവും രേഭവും ഹ്രസ്വവും പ്രജേയവും അനുനാശികയും ചേർത്ത് അക്ഷരങ്ങളെ മുകളിലേക്കും താഴ്ത്തേക്കും കൊണ്ടുവന്ന് ഉദാത്ത ഭാവത്തിൽ നിലനിർത്തി അനുനാശിക എന്ന നാസാരന്ധ്രത്തിലൂടെ ശബ്ദമെടുത്ത് കമ്പത്തിലൂടെ വിറപ്പിച്ച് മുകളിലേക്കും ചുവട്ടിലേക്കും കൊണ്ടുപോയി വരുത്തുന്ന ശബ്ദത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യം ചേർത്ത് വേദം ചൊല്ലുന്ന ശ്രുതിയുടെ മഹത്വം ശരീരത്തിലും മനസ്സിലും സ്വാധീനിക്കുന്നതറിയണമെങ്കിൽ വേദം പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും വേദം കേൾക്കാനെങ്കിലും സാധിക്കണം അപ്രകാരമുള്ള വേദപഠനം സാധിക്കണം പൂർവഭാരതീയര് ഭാരതീയരായ ഋഷിവര്യന്മാര് ഏത് മഹത്തായ ചൈതന്യത്തെയാണോ ശബ്ദ തരംഗത്തിലൂടെ ആവാഹിച്ച് പ്രപഞ്ച ചൈതന്യത്തെ വിവരിച്ച് പ്രപഞ്ച ചൈതന്യത്തെ സ്തുതിച്ച് അതിലെ ഊർജത്തിനെ അളന്ന് ആ ഊർജത്തിൻ്റെ മഹത്വത്തെ വിവരിച്ച് ഭാരതീയരായ ഇന്നത്തെ തലമുറയ്ക്ക് നൽകിയത് അത് സ്വീകരിക്കാൻ ലോകമെമ്പാടുമുള്ള ജനത രണ്ട് കൈയും നീട്ടി മുമ്പോട്ട് വരുമ്പോൾ ഭാരതീയരായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്കും നിങ്ങൾക്കും ആ വേദമന്ത്രങ്ങളുടെ ഏതാനും വരികളെങ്കിലും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് Indian Institute of Scientific Heritage കുലപതികളായ വെങ്കിടാചല ഗണപാടികൾ വയോവൃദ്ധനും പുരോഹിത ശ്രേഷ്ഠനുമായ വെങ്കിടാചല ഗണപാടികളുടെയും വേദ പ്രൊഫസറായ സുനിൽ ശർമ്മയുടെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാൻകൂറിലെ ഉദ്യോഗസ്ഥനായ വിശ്വനാഥൻ്റെയും ശബ്ദത്തിലൂടെ ഈ യജുർവേദ മന്ത്രങ്ങൾ ഈ കാസറ്റിൻ്റെ മറുവശത്ത് താങ്കളെ കേൾപ്പിക്കുന്നത് വേദമന്ത്രങ്ങൾ കേൾക്കണം വേദമന്ത്രങ്ങൾ എന്താണെന്നറിയണം ഭാരതീയമായ വേദപുസ്തകങ്ങൾ വേദഗ്രന്ഥങ്ങൾ എന്താണെന്ന് ജീവിതത്തിൽ കാണാൻ സാധിക്കണം കാരണം സഹസ്രാബ്ദങ്ങളായി ഏഴായിരമോ എണ്ണായിരമോ വർഷങ്ങൾക്ക് മുൻപ് രചിച്ച ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികൾ അവരുടെ അവകാശവും പൈതൃകവും അറിയേണ്ടേ ആ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് Indian Institute of Scientific Heritage ഞങ്ങളുടെ പ്രണാമം അർപ്പിക്കുന്നു നമസ്കാരം